അധ്യായം ആറ് സ്ത്രീകളിൽ അതിസുന്ദരിയായുള്ളവേ നിന്റെ പ്രിയൻ എവിടെ പോയിരിക്കുന്നു നിന്റെ പ്രിയൻ ഏതു വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു ഞങ്ങൾ നിന്നോടുകൂടെ അവനെ അന്വേഷിക്കാം തോട്ടങ്ങളിൽ മേയ്പ്പാനും താമരപ്പൂക്കളെ പറിപ്പാനും എന്റെ പ്രിയൻ തന്റെ തോട്ടത്തിൽ സുഗന്ധ സസ്യങ്ങളുടെ തടങ്ങളിലേക്ക് ഇറങ്ങിപ്പോയിരിക്കുന്നു ഞാൻ എന്റെ പ്രിയനുള്ളവൾ എന്റെ പ്രിയൻ എനിക്കുള്ളവൻ അവൻ താമരകളുടെ ഇടയിൽ മേയ്ക്കുന്നു എന്റെ പ്രിയെ നീ തിർസ പോലെ സൗന്ദര്യമുള്ളവൾ എരുശലേം പോലെ മനോഹര കൂടിയ സൈന്യം പോലെ ഭയങ്കര നിന്റെ കണ്ണ് എങ്കിൽ നിന്ന് തിരിക്ക അതെന്നെ ഭ്രമിപ്പിച്ചിരിക്കുന്നു നിന്റെ തലമുടി